സപ്താഹശ്രവണല്ലോകേ പ്രാപ്യത്തെ നികടേ ഹരി അതോ ദോഷനിവൃത്യർത്ഥമേതദേവ ഹി സാധനം സപ്താഹശ്രവണാത് ലോകേ ഹരി നികടേ പ്രാപ്യത്തെ സമീപേ പ്രാപ്യത്തെ തസ്മാത് അത ദോഷനിവൃത്യർത്ഥം ഏതത് സാധനം ഭവതി ഇതി